എല്ലാം എന്ന് പറയുന്ന തന്മാത്രകൾ ഉൾപ്പെടെ ന്യായവൈശിഷ്യന്മാരെന്നെല്ലാം പറയുന്നത് തന്മാത്രകൾ കൂടി ചേർന്ന് പൃഥ്വി അപ്പ തേജസ് വായു എല്ലാം ഉണ്ടായിരുന്നു പരമാണ് ഇവിടെ പറയുന്നത് തന്മാത്രകളും ഗുണഘടനമാണ് നമ്മുടെ ഈ വിദ്യ എന്ന് പറയുന്നത് ഗുണത്തിന്റെ പരിണാമമാണ് സത്വന്റെ വിശുദ്ധമസം ഈ ഗുണവൃത്തികളുടെ ഗുണവൃത്തി എന്ന് അതിന്റെ വിരോധമുണ്ട് ദുഃഖമേവ സർവം വിവേക വിവേകി യോഗിക്ക് ദുഃഖമയം എല്ലാം ദുഃഖമാണ് ഗുണം പ്രഖ്യ പ്രവൃത്തി സ്ഥിതി പ്രകാശം പ്രവൃത്തി പ്രഖ്യാപിത പ്രകാശം പ്രവൃത്തി പ്രവൃത്തി സ്ഥിതി സ്ഥിതി പ്രവർത്തിക്കാതിരിക്കുക അതാണ് സ്ഥിതി പരസ്പര അനുഗ്രഹ തന്ത്രാഭൂത്വ പരസ്പരം സഹായിച്ചു അനുഗ്രഹം വെച്ച സഹായം തന്ത്രം എന്ന് വെച്ചാൽ പരസ്പരം ഗുണങ്ങൾ സഹായിക്കും ഗുണങ്ങളെല്ലാം പരസ്പരം സഹായിക്കും സത്വന്റെ ത്രിഗുണം ഏവ ആരംഭത്തെ ആ ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടി എല്ലാം ത്രിഗുണമാണ് സത്വം രജസ് തമസ് മൂന്ന് രൂപത്തിലാണ് ഈ ഗുണം കേവലം ബുദ്ധി മാത്രമല്ല ബാഹ്യമായ വസ്തുക്കൾ സ്വാമിയുടെ സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു സുഖം ഉണ്ടാകുന്നതിന്റെ പിന്നിൽ സത്വഗുണം ഉണ്ടായിരിക്കും എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം ഇത് നിമിത്തമായി എനിക്ക് സുഖം എന്റെ ഉള്ളിലുണ്ടാവുകയാണ് ഈ നിമിത്തമായി പുസ്തകം അതിലെ സത്വം അതാണ് ഒരു കാരണം കാരണം ബാക്കിയ വിഷയങ്ങൾ നിമിത്തമായി ഉള്ളിൽ സുഖം എല്ലാം ഉണ്ടാകും അപ്പൊ ബാഹ്യ വിഷയം നിമിത്തമാകുന്നതിന് അതും ഗുണപരിണാമമായതുകൊണ്ട് ആ ബാഹ്യ വിഷയങ്ങളിലെ സത്വമാണ് ഇതെനിക്ക് സുഖമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് എന്റെ സുഖത്തിന് നിമിത്തമായെങ്കിൽ അതായത് സത്വമാണ് ദുഃഖത്തിന് നിമിത്തമായെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു അതായത് രജസം ആന്തരികമായി ബാഹ്യമായി സത്വരജസ് തമസി ഗുണങ്ങളാണ് സുഖദുഃഖങ്ങൾക്ക് കാരണമായി സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത് സുഖദുഃഖം മോഹം മോഹം നില ഭ്രാന്തി അതിന് കാരണം തമസ് ഇത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് ഇതിന് അനുഭവമാണ് പ്രമാണം അനുഭവസിദ്ധമാണ് അതിൽ ആർക്കും തർക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ നിരന്തരം നമ്മുടെ മനസ്സിൽ സുഖം ദുഃഖം മോഹം ഇതിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ സംഖ്യശാസ്ത്രത്തിൽ കൂടുതലായി പറയുന്ന എന്താണ് ഇതിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ മൂന്ന് ഗുണങ്ങളുണ്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ ഗുണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം പറയും അഭ്യക്തം എന്നുവെച്ചാൽ വിശദീകരിക്കാനും കഴിയത്തില്ല ഇവിടെ ഞാനത് കാര്യകാരണ ചിന്തയിലൂടെ എത്തിച്ചേരുന്ന ഒരു അഭ്യൂഹം മാത്രമാണ് ഈ പറയുന്ന സത്തന്റെ തമസം എന്ന് പറയുന്നത് ഈ സിദ്ധാന്തം എന്ന് പറയുന്നത് കേവലം ഗ്രന്ഥപരമാണ് ഇത് ശാസ്ത്രങ്ങൾ എഴുതിയിരിക്കുന്നു മാത്രമേ ഇതൊന്ന് ശാസ്ത്രീയമായൊരു ശാസ്ത്രീയം എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രം അതിലൂടെ ഇതൊന്നും തെളിയിക്കാൻ പറ്റില്ല അവസാനം ഇത് വിശ്വാസമാണ് പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ വിശ്വാസമാണ് അത് അനുഭവം വിശ്വസിക്കേണ്ട കാര്യമില്ല പ്രത്യക്ഷമായ അനുഭവം പക്ഷെ നമ്മുടെ സിദ്ധാന്തം എന്ന് പറയുന്നത് അതൊരു വിശ്വാസമാണ് അങ്ങനെ പിന്നിലൊന്നുണ്ട് എന്ന് വിശ്വസിക്കും മറ്റൊരു കാരണം കണ്ടെത്താൻ കഴിയാത്തത് അപ്പൊ നമ്മൾ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ആന്തരികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആത്മീയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ ചിന്ത തന്നെയാണ് അതിനൊക്കെ ഉത്തരം കിട്ടുമെന്ന് പറയുന്നത് ഭാഗികമായി ശരിയാണ് ഋഷിമാരൊക്കെ പല കാര്യങ്ങളും ധ്യാനിച്ച് കണ്ടെത്തി എന്ന് പറയുന്നത് ഭാഗികമായ ശരിയാണ് എന്തുകൊണ്ട് ഭാഗികം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതായത് നമ്മൾ ആന്തരികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് അതായത് പ്രപഞ്ച രഹസ്യങ്ങളെ സംബന്ധിച്ച് രഹസ്യം എന്ന് പറഞ്ഞാൽ ഒളിച്ചു വച്ചിരിക്കുന്ന ഒന്നുള്ളതല്ല നമുക്ക് മനസ്സിലാകാത്ത എല്ലാ രഹസ്യങ്ങളും ഏകദേശം നമുക്ക് മനസ്സിലാക്കിയത് കുറിച്ച് ആന്തരികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കേവല ചിന്തയെ മാത്രം ആശ്രയിക്കുക മറ്റൊന്നുമില്ല മറ്റു ഡേറ്റാസ് നമ്മൾ നമ്മൾ കേവലം നമ്മുടെ ചിന്തയെ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ അത് അല്പം വഴിതിരി എങ്ങനെയാണ് എങ്ങനെ ഭാവന ലോകത്തിലേക്ക് ഭാവനകളിലേക്ക് അഭ്യൂഹങ്ങളിലേക്ക് ഭാവനകളെ നമ്മൾ തന്നെ എന്ത് ചെയ്യും അത് ശരിയാണെന്ന് വിശ്വസിക്കും ഏതുപോലെ നമ്മൾ പുഷ്പക വിമാനം കണ്ടെത്തിയത് അങ്ങനെ ഒരു കുഴപ്പമില്ല ഭാവനയിൽ കണ്ടെത്തുന്നതാണ് മനുഷ്യരങ്ങനെ ഒരു വിമാനത്തിൽ കയറി പറക്കാൻ യാതൊരു സാധ്യതയില്ല പക്ഷെ ഭാവനയിൽ കണ്ടെത്തും ആ ഒരു തകരാറ് ചിന്തയിലൂടെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ പോയാൽ അങ്ങനെ കാരണം പ്രത്യേകിച്ചും പഴയകാലത്ത് നിരീക്ഷണ സംവിധാനങ്ങളൊന്നും ഇല്ല കേവലം മനുഷ്യന്റെ ബുദ്ധിയെ മാത്രം ആശ്രയിച്ചു അപ്പോൾ അവിടെ ഭാവനയിലൂടെ പല സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് പല സിദ്ധാന്തങ്ങളും അവസാനം ചെന്നെത്തിയിരിക്കുന്ന ഭാവന ഭാവനാലോകത്താണ് ഭാവനയ്ക്ക് അതിൽ എന്ത് സിദ്ധാന്തങ്ങളുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ കണ്ടെത്തിയ രഹസ്യങ്ങളാണെന്നൊക്കെ അഭിമാനിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല കുറച്ചത് യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധം ഭാവിയിൽ ഭാവനകൾ ഭാവിയിൽ യാഥാർത്ഥ്യമായി പരിഗണിക്കുക അതാണ് ഒരു കാലത്ത് ഭാവനയായിരുന്നു പുഷ്പക ഭാവിയിൽ അത് യഥാർത്ഥമായി അതുപോലെ അതുപോലെ ഈ പറയുന്നതൊക്കെ എന്താണ് മാനസികമായ ഉപയോഗങ്ങളിലൂടെ എത്തിച്ചേരുന്നതാണ് കാര്യകാരണ യുക്തി അനുസരിച്ച് ഇതിന്റെ പിന്നിൽ മൂന്ന് ഗുണങ്ങളുണ്ട് അത് അവ്യക്തമാണ് എന്നെല്ലാം പറയും പക്ഷെ കാര്യം എന്ന് പറയുന്നത് അനുഭവസിദ്ധമായ കാര്യമാണ് സുഖദുഃഖ മോഹങ്ങൾ എന്ന് പറയുന്നത് അതിന് നമുക്ക് അതിന്റെ കാരണം എന്തായാലും അതൊരു സത്യമാണ് നമ്മൾ അനുഭവിക്കുന്നത് പിന്നെ സംഘന്മാർ പറയുന്നത് ശരിയാണ് നമ്മുടെ ബാഹ്യമായ നമ്മുടെ സുഹൃത്തുക്കങ്ങൾക്ക് കാരണമായി ബാഹ്യമായ എല്ലാ വിഷയങ്ങളും കാരണമായിരിക്കും ചിലത് നമുക്ക് സുഖത്തെ ഉണ്ടാക്കുന്നു ചിലർ ദുഃഖത്തെ ഉണ്ടാക്കുന്നു ചിലർ മോഹത്തെ ഉണ്ടാക്കുന്നു ഭ്രമത്തെ ഉണ്ടാക്കുന്നു ആന്തരികമായി ഇതൊക്കെ സംഭവിക്കുന്നതിന് ബാഹ്യമായ നിമിത്തങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതും ഈ പരിണാമത്തിലൂടെ സംഭവിച്ചേ നാളുകളുടെ അഭ്യൂഹമാണ് അതുകൊണ്ട് ഇവിടെ പറയുന്നു ത്രിഗുണമേവ ആരംഭത്തെ ചലഞ്ച ഗുണവൃത്തം ഇതി ക്ഷിപ്രകരണമാണ് ചിത്രം ഉത്തം ഇത് സംഘന്മാരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ചലഞ്ച ഗുണവൃത്തം ചലം ക്ഷണപരിണാമമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്താണ് ഗുണവൃത്തം ഗുണവൃത്തം എന്ന് പറഞ്ഞാൽ സത്വം രജസം തമസ് വൃത്തി സമൂഹം ഗുണാണ് വൃത്തം ഇതും അനുഭവത്തെ കണ്ടുകൊണ്ടാ പറയുന്നത് എല്ലാം പരിണമിച്ചുകൊണ്ടേ പിന്നെ ആ പരിണാമം ത്തിൽ തന്നെ ഒരു സ്ഥിരതയുണ്ട് എന്നാണ് സംഗീതം പ്രത്യേകം പരിണാമത്തിൽ സ്ഥിരതയില്ലെന്ന് പറയുന്നതാണ് ക്ഷീരവിജ്ഞാനം ബൗദ്ധന്മാർ ഇതിനെ ഒന്നുകൂടെ മാറ്റി പറഞ്ഞു പരിണമിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ് പക്ഷെ അതിന് ക്ഷണികതയില്ല ദ്വിതീയ ക്ഷണവൃത്തി ധംസപ്രതിയോഗി എന്നാണ് അവർ പറയുന്നത് പ്രപഞ്ചത്തിൽ ഏത് വസ്തുവായാലും ശരി ദ്വിതീയ ക്ഷണവൃത്തി ധംസപ്രതിയോഗി ഒന്നാമത്തെ ക്ഷണത്തിൽ ഉണ്ടാകുന്നു രണ്ടാമത്തെ ക്ഷണത്തിൽ നശിക്കുന്നു അതാണ് ആ പറയുന്നതിന്റെ അർത്ഥം ദ്വിതീയ ക്ഷണത്തിൽ സംഭവിക്കുന്ന ധംസത്തിന്റെ പ്രതിയോഗിയായി സർവവസ്തു അങ്ങനെ അല്ലാത്ത ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ആത്മാവ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല ക്ഷണിക വിജ്ഞാനം എന്തും ദ്വിതീയക്ഷരത്തിൽ നശിച്ചു വീണ്ടും വീണ്ടും നശിച്ചു അതിങ്ങനെ പ്രവാഹം പോലെ തുടർന്നുകൊണ്ടേയിരിക്കും അതിലെന്തെങ്കിലും ഉപയോഗിക്കും ഈ പരിണാമത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങോട്ട് പോകരുത് എന്ന് കരുതി അതിനെ ഇവിടെ എന്താണ് പരിണാമത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സത്കാര്യവാദികളാണ് എന്നുവെച്ചാൽ പാല് പരിണമിച്ച് തൈരാകുന്നുണ്ട് അത് ശരിയാണ് പക്ഷെ പാലിൽ തന്നെ തൈരുണ്ടായിരുന്നു നേരത്തെ ഇല്ലാത്ത തൈരല്ല പാലിൽ നിന്നുണ്ടായിരുന്നു നേരത്തെ അവിടെ ഉണ്ടായിരുന്നു മണ്ണിൽ മൺപാത്രം നേരത്തെ ഉണ്ടായിരുന്നു നേരത്തെ എന്ന് പറഞ്ഞാൽ കുലാലൻ പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ഒരു സ്ഥായിത്വം അവര് സമർത്ഥിക്കുന്നു പക്ഷെ ഇവിടുത്തെ നീതി പറയുന്ന ശാശ്വതമാണ് അതൊരു പുരുഷന് പുരുഷൻ അങ്ങനെ പുരുഷൻ സനാതനം യാതൊരു തരത്തിലുള്ള പരിണാമത്തിനും വിധേയമാകാത്ത ഒന്നാണ് എന്ന് സങ്കല്പിക്കുന്നത് നമ്മുടെ അനുഭവത്തിലുണ്ടോ എന്ന് ചോദിച്ചില്ല നമ്മുടെ അനുഭവത്തിൽ നമ്മൾ എല്ലാ അനുഭവങ്ങളും മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ നമ്മുടെ അനുഭവ സാക്ഷിയായിട്ട് മാറാത്ത പുരുഷൻ ശാശ്വതനായി സനാതനായി സനാതനമായിട്ടൊന്ന് മാത്രമേ ഉള്ളൂ പുരുഷൻ മാത്രം അതാണ് ചലനജ ഗുണവൃത്തം ഗുണപരിണാമം അത് നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും അത് വളരെ രസകരമായ കാര്യം ഈ പരിണാമം എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്നതാണ് മാറ്റങ്ങൾ ആധുനിക ശാസ്ത്രം വന്നിരിക്കുകയാണ് പരിണാമം എല്ലാവർക്കും അർത്ഥം പരിണാമത്തെ സ്വീകരിക്കുന്നു പക്ഷെ ഇവർ ഈ പരിണമിക്കുന്നു എന്ന് പറയുന്ന എന്തിനാണ് ത്രിഗുണങ്ങളെയാണ് ഈ ത്രിഗുണങ്ങൾ എന്താണ് എന്താണ് ഈ പരിണമിക്കുന്നു എന്ന് പറയുന്നത് ത്രിഗുണം ഉപയോഗിച്ചാൽ എന്താണ് അതപേക്ഷിക്കണം അത് വിശദീകരിക്കാൻ പറ്റും പിന്നെ ഈ വിശദീകരണമൊക്കെ എവിടെയാ സംഭവിക്കുന്നത് അവ്യക്തമായ ആ ത്രിഗുണങ്ങൾ പരിണമിച്ചുണ്ടായ കാര്യങ്ങളിലാണ് എനിക്ക് പറയുന്നത് പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ അവ്യക്തം പരിണമിക്കും ഇത് അതുകൊണ്ടാണ് ആയുർവേദത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം അബദ്ധമെന്ന് പറയുന്നത് ചികിത്സയല്ല ചികിത്സ എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ വന്നാണ് അതുകൊണ്ട് അത് ശരിയാണ് അടിസ്ഥാനപരമായ സിദ്ധാന്തം അബദ്ധമാണ് ഏ അതെ മറ്റത് പ്രായോഗികമായ തലമുറ തലമുറകളിലൂടെ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയാണ് ഇന്ന അടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന അസുഖം മാറുന്നു അതിന് ഈ പ്രായോഗിക പരിചയം എന്ന് പറയുന്നത് അതിന് സിദ്ധാന്തത്തിന്റെ ആവശ്യമില്ല മനുഷ്യനത് കണ്ടെത്തിയെന്ന് പറയുന്നത് വലിയൊരു സാമർഥ്യം എന്ന് പറയാനില്ല കാരണം നിങ്ങൾ പട്ടിയും പൂച്ചയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന് വൈറ്റ് കയറുന്ന അതിന്റെ പുല്ല് തരും അതിന്റെ അടിസ്ഥാന സിദ്ധാന്തം എന്താ എന്താ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് എല്ലാ ജീവജാലങ്ങൾക്കും ആന ആഫ്രിക്കൻ ആനകൾക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നാൽ അത് സ്വയം എരുമ വയ്ക്കും നമ്മൾ ഈ എരുമ എന്ന് പറയുന്ന സാധനം അത് അത് വയ്ക്കും അതിന് ചില ടെക്നിക്കാരും അപ്പൊ ഇങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും എന്താണ് അതിന്റെ ജീനിലുണ്ട് ആ ഒരു ബോധം അപ്പൊ അതുകൊണ്ട് അതിന്റെ പിന്നിൽ ഒരു സിദ്ധാന്തം വേണമെന്ന് നിർബന്ധമൊന്നും അപ്പൊ ഈ പുല്ല് തിന്നുന്ന എന്താണ് ഈ പുല്ല് തിന്നു കഴിഞ്ഞാൽ അതെന്താണ് അത് നമ്മൾ മനസ്സിലാക്കുന്ന സിദ്ധാന്തം ഈ പുല്ലങ്ങോട്ട് കടിച്ചു തിന്നു കഴിഞ്ഞാൽ അത് ദഹിക്കത്തില്ല ഉള്ളിൽ ദഹിക്കാതെ കിടക്കുന്ന സാധനം അത് ശരീരം അപ്പോൾ അതിന്റെ വയസ്സ് പോകും മനസ്സിലായി അതിന് നിങ്ങൾ ആയുർവേദത്തിൽ എന്താ പറയുന്ന ഒരു പരിപാടി ഉണ്ടെന്നുള്ളത് ക്രൂരമായ ഒരു പ്രയോഗം വമനം ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ എന്നിവ ഈ ആയുർവേദത്തിൽ ചികിത്സിച്ച് നമ്മുടെ മരിച്ചുപോയ ആളുണ്ടല്ലോ ഏ നൃത്തക്കാരൻ എന്നോട് പറഞ്ഞ രണ്ട് പരിപാടി ചെയ്തേ പറ്റും എന്തൊക്കെയാണ് ഭവനവും മറ്റേ സാധനം എന്താണ് വസ്തി ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഈ രണ്ട് കാര്യങ്ങൾ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നത് വൈദ്യൻ രോഗി വൈദ്യന് കീടങ്ങളിരിക്കുന്ന ഞാൻ പറഞ്ഞു അതൊക്കെ ശരി നിങ്ങളുടെ ശാസ്ത്രം പക്ഷെ ഇത് എല്ലിനെ ഇത് പ്രയോഗിക്കാൻ പറ്റത്തില്ല അത്തരം ഹോറബിൾ ട്രീറ്റ്മെന്റ് ഒന്നും എന്നെ കൊണ്ട് സാധിക്കുന്നു ഇതിന്റെ ആവശ്യമില്ല ഇതൊക്കെ അശാസ്ത്രീയമാണ് അവസാനം എന്നോടായതുകൊണ്ട് അവസാനം ആളുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി അത് രണ്ടും കൂടാതെ ചികിത്സിച്ച് ചികിത്സ കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടായി ഒഴിച്ചിലും വീഴ്ചയിലും ഒക്കെ നടക്കുക അതിന് പ്രയോജനം ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നു അപ്പോ പ്രയോജനം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നമുക്കില്ലാത്ത രോഗം മാറിയാലോ അതൊരു പ്രയോജനമാണ് അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും മാറി നമ്മൾ ആശ്വസിക്കും ഇല്ലെങ്കിൽ ചികിത്സിക്കാതെ തന്നെ മാറുന്നതായിരിക്കും നമ്മൾ മാറിയത് ആശ്വസിക്കുന്നത് പല ഘടകങ്ങളുണ്ട് എന്തായാലും സിദ്ധാന്തം ഇതിനും നിർബന്ധമുള്ള കാര്യമല്ല പക്ഷെ പ്രായോഗികമായ തലമുറകളിലൂടെയുള്ള പരീക്ഷണത്തിലൂടെ പല കാര്യങ്ങളും മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെയാണ് അത് വിജയിക്കുന്നത് വിജയിക്കുന്നുമുണ്ട് പിന്നെ നല്ല വൈദ്യന്മാരെന്താ പ്രയോഗിക്കുന്നവരുടെ യുക്തിബോധം യുക്തി ഉപയോഗിച്ചതിന് അതുകൊണ്ട് ഇവിടെ അയോഗ്യം ഗുണവൃത്തം ഇനി ക്ഷിപ്രപരിണാമം ഗുണങ്ങളിങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു അത് ക്ഷിപ്രപരിണാമിയാണ് ചിത്രം മുക്തം മുക്തം എന്ന് പറഞ്ഞാൽ സംഖ്യശാസ്ത്രത്തിൽ പറഞ്ഞു ആ സിദ്ധാന്തമാണ് ഈ പറഞ്ഞു വരുന്നത് എന്താണ് എല്ലാം ദുഃഖമാണ് യോഗിക്ക് വിവേകികൾക്ക് അത് പറഞ്ഞു വരികയാണ് മനുഷ്യന് സുഖമുണ്ടല്ലോ അതിന് എല്ലാം ദുഃഖം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഈ എല്ലാം ദുഃഖം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് എവിടേക്ക് കൊണ്ടുപോകുന്നത് സന്യാസം ചിത്തവൃത്തി നിരോധം ചിത്തത്തെ നിരോധിച്ചു കളയണം ചിത്തത്തെ പൂർണ്ണമായി നിരോധിക്കണം അതിലൂടെ സാധിക്കുന്ന എന്താണ് ആത്യന്തിക ദുഃഖം നോക്കി അതാണ് മോക്ഷം എന്ന് പറയുന്നത് എന്റെ അടിസ്ഥാന കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മളിത് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കും ഇതൊക്കെ എന്താണ് ഇതൊന്നും സനാതനമല്ല അതിനെയോ പുരാതനവും കൂടെ ബോധത്തോട് ജീവിക്കും ആധുനിക മനുഷ്യനെങ്കിലും നല്ല രീതിയിൽ ആ ബോധം കൂടെ വേണം പണ്ടിങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിരുന്നത് ഇന്നങ്ങനെയല്ല ചിന്തിക്കുന്നത് ഇപ്പൊ ചലനചകുണങ്ങളൊക്കെ വേണ്ടി ക്ഷിപ്രബന്ധമാണ് ചിത്രം രൂപാതിശയാഹ പ്രത്യതിശയാവസ്ഥ പരസ്പരേണ വിരുദ്ധ്യന്തേ സാമാന്യായിട്ടും അതിശയ സഹപ്രവർത്തനത്തെ രൂപാതിശയം ഇത് സാങ്കേശാസ്ത്രത്തിൽ പറയുന്നതാണ് ജ്ഞാനം അജ്ഞാനം വൈരാഗ്യം അവൈരാഗ്യം ഐശ്വര്യം അനൈശ്വര്യം ധർമ്മം അധർമ്മം ഇതിനാണ് രൂപങ്ങളെന്ന് പറയുന്നത് എന്നുവെച്ചാൽ പരസ്പര വിരുദ്ധങ്ങളാണ് ഒരുമിച്ചിരിക്കുന്നത് ഇതിന്റെ രൂപാതിശയങ്ങളെന്ന് മനുഷ്യനവന്റെ അനുഭവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആന്തരികമായും ബാഹ്യമായുമാണ് രൂപാതിശയം പിന്നെ വൃത്തി അതിശയം ബുദ്ധി വൃത്തി അത് നേരങ്ങളിൽ സുഖം ദുഃഖം മോഹം അതാണ് വൃത്തിയതിശയം ഇതും ഇരുപാദശയിൽ പ്രധാനമായും പറയുന്ന ബുദ്ധിയുടെ രൂപങ്ങളെന്നാണ് ബുദ്ധിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ രൂപാതിശയവും വൃത്തിയതിശയങ്ങളും പരസ്പരമാണ് വിരുദ്ധത്തിന്റെ വിരുദ്ധമാണല്ലോ ധർമ്മം നേരെ വിരുദ്ധമാണ് അത് വൈരാഗ്യം ഋതുഗുണ വൈരാഗ്യം ഐശ്വര്യം അനൈശ്വര്യം ജ്ഞാനം അജ്ഞാനം ഇതെല്ലാം പരസ്പര യുദ്ധങ്ങളാണ് അതുപോലെ തന്നെ വൃത്തി അടിശ്വര്യം സുഖം ദുഃഖം മോഹം പരസ്പര വിരുദ്ധമാണ് പരസ്പരേണ വിരുദ്ധന്റെ പിന്നെ സാമാന്യത്തിൽ അതിശയി സഹപ്രവർത്തനം പക്ഷേ ഇത് വിരുദ്ധങ്ങളാണെങ്കിലും സാമാന്യമായ എന്നുവെച്ചാൽ ദുർബലമായിരിക്കുന്നത് അതിശയിച്ച പ്രബലങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ദുഃഖം അത് പ്രബലമായിരിക്കുമ്പോൾ അതിശയം നമുക്ക് സാമാന്യമായ ദുർബലമായ അതിന് നേരെ വിപരീതമായ എന്താണ് വിപരീതം സുഖമാണ് പ്രബലമായിരിക്കും നിശ്ചയകരമായിരിക്കണമെങ്കിൽ ദുഃഖം അതിന് വിപരീതം അതിനോടൊപ്പം ഉണ്ടായിരിക്കും കാരണം സുഖത്തിന് മാത്രം ഒരിക്കലും കഴിയത്തില്ല സുഖം സത്വത്തിന്റെ കാര്യമാണ് സത്വത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയത്തില്ല അതാണ് നേരത്തെ പറഞ്ഞത് ചലന്റെ ഗുണവൃത്തം ഗുണങ്ങൾ പരസ്പരം എന്താണ് പ്രബലവും ദുർബലവുമായിട്ട് സഹകരിച്ച് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സത്വം പരിണമിച്ച് പ്രബലമായി കഴിഞ്ഞാൽ സുഖം വരുന്നു പക്ഷെ രജസ് അവിടെ ഉണ്ടായി ദുർബലമായി അപ്പൊ സത്വത്തിനോടൊപ്പം രജസും സുഖത്തിനോടൊപ്പം ദുഃഖവും പിന്നെ ദുഃഖമാണ് പ്രബലമാകുന്നിരിക്കട്ടെ രജസ് വർദ്ധിച്ചിട്ട് ദുർബലമായ സത്വം ഇവിടെ സുഖവും കാണും അപ്പോ ഇവിടെ പറയുന്ന സാമാന്യം എന്ന് പറയുന്ന ദുർബലമായ ഗുണങ്ങളും അവയുടെ കാര്യങ്ങൾ അതിശയം എന്ന് പറയുന്നത് പ്രബലങ്ങളായിരിക്കുന്ന ഗുണങ്ങളും അവയുടെ കാര്യങ്ങൾ സഹപ്രവർത്തനം ചെയ്യുന്നു ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് ധർമ്മം ഉള്ളിടത്ത് കുറച്ച ധർമ്മവും കാണും ഐശ്വര്യം ഉള്ളിടത്ത് അനൈശ്വര്യവും കാണും ജ്ഞാനം ഉള്ളിടത്ത് കുറച്ച് അജ്ഞാനവും കാണും ഇവ എപ്പോഴും സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യൻ ഒരിക്കലും മനുഷ്യന്റെ ഒരു ജീവികൾക്ക് പൂർണ്ണത സാധിക്കില്ല കാരണം ഇവിടെ ഇവർ പറയുന്നതനുസരിച്ച് അവന്റെ ചിത്തം സദാ പരിണമിച്ചുകൊണ്ടിരിക്കും ബാഹ്യപ്രപഞ്ചവും സദാ പരിണമിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഉള്ളിൽ എപ്പോഴെങ്കിലും സാത്വികത കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ രജസ്സും തമസ്സും എന്ന് പറഞ്ഞാൽ അവിടെ ദുഃഖവും മോഹവും ഉണ്ട് സത്വത്തിന്റെ ഫലമായി സുഖവും ജ്ഞാനവും എല്ലാം ഉണ്ടെങ്കിൽ രജസിന്റെയും തമസിന്റെയും ഫലമായി ദുഃഖവും മോഹവും ഉണ്ട് വിഭ്രാന്തികളും എല്ലാം ഉണ്ട് അപ്പോൾ മനുഷ്യനിങ്ങനെ പൂർണ്ണനാകാൻ ആർക്കാ പൂർണ്ണത സാധിക്കും അപ്പൊ ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഈ കർമ്മങ്ങളെ ആശ്രയിച്ചിട്ടാണ് മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് ഈ പരിണാമിയായിരിക്കുന്ന പ്രപഞ്ചത്തെ ആശ്രയിച്ചാണ് മനുഷ്യന്റെ എല്ലാ വ്യവഹാരവും അപ്പൊ ഇതിനെ ഏതിനെ ആശ്രയിച്ചിട്ടാണ് മനുഷ്യന് പൂർണ്ണത നേടാൻ കഴിയുന്നത് സാമൂഹിക സിദ്ധാന്തം അനുസരിച്ച് അത് സാധിക്കില്ല കേവല സിദ്ധാന്തം മാത്രമല്ല നമ്മുടെ അനുഭവം അനുസരിച്ച് എന്താണ് പൂർണ്ണത നമുക്ക് സാധ്യമല്ല എവിടെയെങ്കിലും പൂർണ്ണത ദർശിച്ചാൽ അവിടെ ഉടൻ തന്നെ ഇവിടെ അപൂർണതയും വരും അല്ല പൂർണ്ണതയെ മാത്രം നമുക്ക് ദർശിക്കാൻ പറ്റില്ല പിന്നെ പൂർണ്ണ പൂർണ്ണ വിധാനൊക്കെ നമ്മളിൽ നിന്ന് പാടുന്നതിനെ കുറിച്ചാണ് ആ അത് കേവലം ഇവിടെ പറയുന്ന പുരുഷനെ കുറിച്ചാണ് അതിനെ സംബന്ധിച്ച് ശരിയാണ് കാരണം നമ്മൾ നിരന്തരം അപൂർണതകളെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ ബാധ്യസ്ഥനായി തീരുകയാണ് എന്തിന് അതിന്റെ നേരെ വിപരീതമായ ഒരു പൂർണ്ണതയെക്കുറിച്ച് സങ്കല്പിക്കുക ആ സങ്കല്പത്തിൽ കൃതാർത്ഥത ഇവിടെ അവൻ പാടുന്നതാണ് പൂർണ്ണമത പൂർണ്ണമിതം അതവന്റെ ഒരു വിശ്വാസമാണ് പൂർണ്ണമായും ഒരു വിശ്വാസമാണ് അങ്ങനെ ഒന്നും ഉണ്ടാകണം ഉണ്ടായ എന്തുകൊണ്ട് തന്റെ ഈ അനുഭവം മുഴുവൻ അപൂർണമാണ് അപൂർണതയ്ക്ക് ആധാരമായിട്ട് ഒരു പൂർണ്ണത അത് ഈ അപൂർണതകളിൽ നിന്നെല്ലാം മാറിയായിരിക്കും ഇവിടെ നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ വ്യവഹാര മണ്ഡലത്തിൽ ഒന്നും തന്നെ പൂർണ്ണതയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നില്ല ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ പരസ്പര വിരുദ്ധങ്ങളാണ് ഗുണങ്ങളുടെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും കൊണ്ടാണ് പ്രപഞ്ചം നടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഭൗതികവാദമാണ് സംഖ്യന്മാർ പറയുന്നത് അവരുടെ പിന്നിൽ അവരുടെ വിശ്വാസത്തിൻ്റെതായ ഒരു പുരുഷനെ അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി പറയുന്ന മുഴുവൻ ഭൗതികമാണ് പരസ്പര വിരുദ്ധങ്ങളായി നിൽക്കുന്ന ഗുണങ്ങൾ ചേർന്ന് പ്രവർത്തിക്കും അത് ഏറ്റക്കുറച്ചിലുകളോടും അതാണ് ഈ പ്രപഞ്ചം സംസാരം സൃഷ്ടിസ്ഥിതി സംഹാരമെല്ലാം അവിടെയാണ് എന്ന് പറയുന്നതാണ് ഭൗതികവാദം അതാണ് സംഖ്യന്മാരെ പറയുന്നത് പക്ഷെ സംഖ്യശാസ്ത്രം ഭൗതികമാണ് ആസ്തിക ദർശനമാണ് എന്തുകൊണ്ട് ഇതിന്റെ പിന്നിന്റെ അവരെന്ത് ചെയ്യുന്നു പൂർണ്ണനായ ഒരു പുരുഷനെ സങ്കല്പിക്കുന്നു പ്രപഞ്ചത്തെ കുറിച്ച് അവർ പറയുന്നതിൽ അടിസ്ഥാനപരമായൊരു സത്യമുണ്ട് എന്താണ് ഇവിടെ പരസ്പര വിരുദ്ധങ്ങളായ ഗുണങ്ങളുടെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും നടക്കുന്നു അതവരെ നോക്കിയത് അവരുടെ മനസ്സിനെ നോക്കിയിട്ടാണ് മനസ്സെന്ന് പറയുന്നത് നിരന്തരം സുഖ ദുഃഖ മുഖാത്മകമായി മാറിക്കൊണ്ടേയിരിക്കും ഇതാർക്കും നിഷേധിക്കാൻ പറ്റില്ല സുഖം മാത്രമുള്ള ഒരു മനസ്സ് അങ്ങനെ ആർക്കുമില്ല അങ്ങനെ ഒന്നിനെ നേടിയെടുക്കാവുന്ന ഒരാശിക്കും വേണ്ട ഏറ്റക്കുറച്ചിലുണ്ടാകും അത് മാറിക്കൊണ്ടേ ദുഃഖം പോലും മനുഷ്യൻ നിരന്തരം അനുഭവിച്ചു കഴിഞ്ഞാൽ അത് സുഖമായിട്ട് ചിലപ്പോൾ അനുഭവപ്പെടാം മോഹം നിരന്തര മോഹത്തിന് വിധേയമായിക്കൊണ്ടിരുന്ന അവനത് യഥാർത്ഥമായിട്ട് അനുഭവപ്പെടും സത്യമാണ് മോഹത്തെ സത്യമായിട്ട് അവൻ ഇതിനപ്പുറം ഈ മാനസികമായ ദ്വന്ദ്വങ്ങൾ ഇതിന് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പരിഹാരമേ ഇല്ല വളരെ കവി പാടിയതാണ് ഒരു വേള പഴക്കമേറിയാൽ ബാക്കി എന്താണ് ഇരണ്ടും നല്ല വെളിച്ചമായി എന്ന് പറയുന്നത് സാങ്കേതിക സിദ്ധാന്തമാണ് അത് സത്യമല്ലേ നിങ്ങളെ ഗുഹയ്ക്കകത്ത് കയറുന്നത് കുറെ സമയം ഗുഹയ്ക്കകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഗുഹയുടെ ഉള്ളൊക്കെ നമുക്ക് കാണാൻ പറ്റും സ്ഥിരം നമ്മൾ ഗുഹയ്ക്കകത്ത് കുറെ കാലം താമസിച്ചിരിക്കണം നമുക്ക് ഗുഹയ്ക്കകത്ത് കാഴ്ചയുണ്ടാവും മങ്ങിയ ഒരു കാഴ്ച അതാണ് ഇരുട് വെളിച്ചമായി മാറുന്നു എന്ന് പറയും ഇത് തന്നെയാണ് സംഖ്യൻ പറയുന്നതിന്റെ അടിസ്ഥാനം അല്ല മനസ്സിനെ ആർക്കും അങ്ങനെ സമീകരിക്കാനൊന്നും ആർക്കും കഴിയില്ല അതൊക്കെ ഭാവന മാത്രമാണ് സംഗീന്മാരെ അനുഭവത്തിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവർ പറയുന്നത് മനസ്സിനെ ശരിയാക്കുക എന്നുള്ളതല്ല പിന്നെ എന്താ ചെയ്യേണ്ടത് മനസ്സിനങ്ങ് ഇല്ലാതാക്കുക ഇതെല്ലാം വേറെ ഒരു പോംവഴിയില്ല അന്ന് പുരാതന ചിന്തയിലാണ് ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന അങ്ങനെയാണ് മനസ്സിനെ ഇല്ലാതാക്കാന്ന് ഒരാശയം നിലനിൽക്കുന്ന കാര്യമില്ല സാമാന്യമായിട്ടും അതിശീലി സഹപ്രവർത്തനത്തെ ഇപ്പൊ ദുർബലങ്ങളായ ഗുണങ്ങൾ പ്രബലങ്ങളായ ഗുണങ്ങളോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ അനുഭവം എപ്പോഴും സുഖ ദുഃഖ മോഹാത്മകമായിരിക്കും അതുകൊണ്ടാണ് എല്ലാം ദുഃഖമായി കാണുന്നത് അതുകൊണ്ടാണ് യോഗി ചിത്തത്തെ പാടെ നിരോധിക്കുന്നത് അല്ലാതെ ഇത് മോചനമില്ല പഴയകാലത്ത് ഈ മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന്റെ അടിസ്ഥാനം ഇത് തന്നെയാണ് ആത്യന്തികമായ ദുഃഖം നിവൃത്തി എല്ലാവരും മോക്ഷത്തെ കുറിച്ച് പറയുന്ന എല്ലാവരും പറയുന്നത് എന്താണ് ആത്യന്തികമായ ദുഃഖം നിവൃത്തി ഈ ആത്യന്തികമായ ദുഃഖം നിവൃത്തിയിലേക്ക് മനുഷ്യൻ പോകുന്നതിന് എന്താ കാരണം അങ്ങനെ അത് പ്രധാനമായ കാരണം മനുഷ്യനെ നേരിടുന്ന ദുഃഖങ്ങൾ ഈ പ്രാപഞ്ചികമായ ദുഃഖങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഈ പുരാതന അതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് മനുഷ്യന് അസാധ്യമായി തോന്നുന്നു ഏറെക്കുറെ അസാധ്യമായി ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ചിന്തകളെല്ലാം ഉണ്ടായത് എന്തുകൊണ്ട് അസാധ്യമായി ഈ പ്രകൃതി എന്ന് പറയുന്ന അവന്റെ വരുതി നിൽക്കുന്ന ഒരു കാര്യമില്ല ഒരു തരത്തിലും ഇങ്ങനെ അവന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല അതിനുള്ള അറിവോ സാങ്കേതിക വിദ്യകളോ ഒന്നും വന്ന് മനുഷ്യന് സ്വന്തമായിട്ടില്ല അവൻ പ്രകൃതിയിലായി ഇപ്പൊ ആൾക്കാർ പറയും പ്രകൃതി ജീവിക്കുന്നതൊക്കെ ഭയങ്കര സുഖമുള്ള ഏർപ്പാടാണ് പ്രകൃതി അനുസരിച്ച് ജീവിക്കണമെന്ന് ഈ പ്രകൃതിക്ക് അനുസരിച്ച് ജീവിച്ച് മനുഷ്യൻ തളർന്നിട്ടാണ് അവൻ പ്രകൃതിയിൽ നിന്ന് സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിച്ചത് അടിസ്ഥാനപരമായ അതാണ് വിചാരിച്ച് പ്രകൃതിയെ ദ്രോഹിക്കണമെന്നല്ല അത് മറ്റൊരു വിഷയമാണ് അല്ല പ്രകൃതിക്ക് അനുസരിച്ച് ജീവിച്ച് മനുഷ്യൻ പോയി മനുഷ്യൻ പഴയകാലത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക ഒരു എന്താണ് മഴ പെയ്യാതിരുന്നു മഴ പെയ്യാതിരുന്നാൽ എന്താ ചെയ്യുന്നു പട്ടിണി നിർമ്മിച്ചാകും ഇന്നത്തെ പോലെ കോട്ട് സ്റ്റോറേജുകളൊന്നുമില്ല ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കുക എടുത്ത് ഉപയോഗിക്കുക ഇന്നത്തെ പോലെയുള്ള യാതൊരു തരത്തിലുള്ള ഉത്പാദന വിതരണ സമ്പ്രദായങ്ങളൊന്നും മനുഷ്യനില്ല തികച്ചും പ്രകൃതി ആശ്രയിച്ചാൽ ചെയ്യുന്നു ഇതിപ്പോ ഉള്ളിക്ക് വില കൂടി എൺപത് രൂപയാണ് എന്താ സംഭവിച്ചത് ഇപ്പൊ എത്ര രൂപയാണ് ഇതിനകത്തേക്ക് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞ് ഇരുപത് രൂപയ്ക്ക് എടുത്തു വന്നു കാരണം എന്തുകൊണ്ട് കയറ്റുമതി നിരോധിച്ച് കേന്ദ്ര ഗവൺമെന്റ് വില കുറഞ്ഞു ഇത്തരം സംവിധാനങ്ങളൊന്നും വന്നില്ല എന്ത് കയറ്റുമതി എന്ത് ഇറക്കുമതി കൃഷി ചെയ്യാൻ മഴ പെയ്യണം മഴ പെയ്തില്ലെങ്കിൽ കൃഷിയില്ല കൃഷിയില്ലെങ്കിൽ മനുഷ്യൻ പട്ടിണി കിടന്ന് ചാകും വേറെ മനുഷ്യന്റെ മുമ്പിൽ യാതൊരു വഴി അവനറിയില്ല അപ്പൊ പിന്നെ ദുഃഖ നിവൃത്തിയെ കുറിച്ച് ചിന്തിച്ചിട്ടൊരു കാര്യമില്ല പിന്നെ ഒരേ ഒരു വഴിയുണ്ട് എന്താണ് ആത്യന്തിക ദുഃഖ നിവൃത്തി അതേ അവനെ കൊണ്ട് പറ്റും മനസ്സിലായി വെള്ളപ്പൊക്കം വന്നാൽ ഇന്നാണെങ്കിൽ ദുരന്ത നിവാരണ സേനയുണ്ട് ഉടൻ തന്നെ നിങ്ങളൊന്ന് ഹെലികോപ്റ്റർ പൊക്കിക്കൊണ്ടുപോകും അന്നാണെങ്കിൽ എന്ത് ചെയ്യും വെള്ളത്തിൽ ഒഴുകി പോകും പോകാത്തവൻ പിന്നെ എന്ത് ചിന്തിക്കുന്ന എന്നതിനെ കുറിച്ച ആത്യന്തിക ദുഃഖം നിവൃത്തി കാരണം അവന്റെ ഇത് വേറെ വഴിയൊന്നും അപ്പൊ പ്രകൃതിക്ക് നൂറ് ശതമാനം വിധേയനായി പ്രകൃതിയുടെ എല്ലാ പ്രഹരങ്ങളും കൊണ്ട് തളർന്ന മനുഷ്യനാണ് അവന് അവന്റെ മുമ്പിൽ വേറെ വേറെ പോംവഴിയില്ലാതെ വന്നപ്പോഴാണ് അവനെന്താ ചിന്തിച്ചത് ഈ ദുഃഖങ്ങൾക്കൊന്നും ഒരു പരിഹാരമില്ല ഒരു ഇപ്പൊ വന്നതിലും കൂടുതൽ എന്താണ് വളരെ ഭീകരമായ പകർച്ചവ്യാധികൾ വന്നിട്ടുണ്ട് മനുഷ്യൻ ചത്തൊടുങ്ങിയിട്ടേ ഉള്ളൂ കാരണം ഒരു പ്രതിവിധി അവനില്ല മരിക്കുക എന്നുള്ളതല്ല വസൂരി വന്ന കൂട്ടത്തോടെ പ്ലേഗ് വന്ന കൂട്ടത്തോടെ സ്പാനിഷ് എത്രയോ മഹാ മാരികൾ വന്നിട്ട് മനുഷ്യനെന്ത് ചത്തുപോയി അവിടെ ഒരു ഭയന്ന് മനുഷ്യൻ ഓടിപ്പോവുക അവിടെ നിന്ന് ഇതൊന്നുമല്ല മനുഷ്യൻ ഇന്നാണെങ്കിലോ ഇതൊക്കെ പണ്ടും വന്നിരുന്ന കാര്യമാണ് ഈ പറയുന്ന എന്താണ് ഇപ്പൊ നമ്മളിട്ട് വിരട്ടിയ ഒരു സാധനം കോവിഡ് ഒന്നും പുതിയ സംഭവമല്ല ഇത് ആധുനികമായ മനുഷ്യനെന്തോ ചെയ്തപ്പം വന്നതെന്നൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് ഈ ആധുനികമായി ഒന്നും ചെയ്യാതിരുന്നപ്പോഴും എന്താണ് മനുഷ്യവംശം നാശത്തിന്റെ വക്കിൽ ഇന്ന് പരിണാമശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്നവർ പറയുന്ന അഞ്ച് തവണ എന്താണ് മനുഷ്യൻ പരിപൂർണ നാശത്തിന്റെ വക്കിലല്ല മനുഷ്യ സമൂഹം തന്നെ അതില് ഒന്ന് രണ്ട് തവണ ഇങ്ങനെയുള്ള ഈ പകർച്ചവ്യാധികളുണ്ടാകും അപ്പൊ അത് എങ്ങനെയോ രക്ഷ എന്തെങ്കിലും പ്രതിവിധി ചെയ്തിട്ടില്ല വാക്സിനേഷൻ കൊണ്ടല്ല എങ്ങനെയൊക്കെ മനുഷ്യൻ ഓടിപ്പോയി എങ്ങനെ രക്ഷപ്പെട്ടെന്ന് അവനെ തന്നെ അറിയില്ല അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചത് ബോട്ടലിനെ തിയറി അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെട്ടവരാണ് നമ്മൾ അപ്പോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യരാണ് എന്തിനെ കുറിച്ച് ചിന്തിച്ചത് ആത്യന്തിക ദുഃഖ കുറിച്ച് സ്വർഗത്തിനെ ഒക്കെ ചിന്തിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് സുഖമായി ജീവിക്കാം ഈ സ്ഥലങ്ങളെല്ലാം മനുഷ്യൻ എത്തിച്ചേർന്ന് എങ്ങനെയാണ് എത്തിച്ചേർന്നത് ഭാവനയിലൂടെ എത്തിച്ചേർന്നത് ഇപ്പൊ നമുക്ക് ചെറുതായി ബോധം ചിലർക്കെങ്കിലും വരുന്നു അങ്ങനെ എത്തിച്ചേർന്നു മനുഷ്യന് എന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ചിട്ടാണ് അവനെന്ത് വരുന്നത് ഒപ്റ്റിമിസം ശുഭാപ്തി വിശ്വാസം നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്ന് വരുന്നു അപ്പോഴാണ് അവൻ എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് പിന്നെ അവന്റെ പുരോഗതി അവന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പുതുതായിട്ട് അതൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷെ അത് വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു അതിനെ അതിജീവിക്കുന്നതിനുള്ള ഉപായങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു ഇത് മനുഷ്യ പരിണാമത്തിന്റെ ഒരു ശൈശവാവസ്ഥയിലെന്ന് പറയാം അപ്പൊ മനുഷ്യൻ ചിന്തിച്ച കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നുകൂടെ മനസ്സിലാക്കുന്നത് ഇതിനാണ് പറയുന്നത് നമ്മൾ വർത്തമാനകാലത്ത് ജീവിക്കണമെന്ന് പറയുന്നത് സാമാന്യായിട്ട് അർശീസ പ്രവർത്തനമേ യോഗികൾ പറയുന്നു ഏവമേതേ ഗുണാഹ ഇത്തരേതരാശ്രയേണ ഉപാർജിത സുഖദുഃഖ സുഖദുഃഖം പ്രത്യേകമായി പ്രത്യേകതയില്ല സുഖദുഃഖ മോഹം സുഖദുഃഖ മോഹം പ്രത്യായി പിന്നെ എന്താണ് സച്ച എന്നാണ് സർവേ സർവേ സർവരുന്ന് വായിക്കാൻ പറ്റില്ല ഏവം ഏതേ ഗുണാഹ ഈ ഗുണങ്ങളെല്ലാം ഇതരേതര ആശ്രയേണ ഉപാർജിത സുഖദുഃഖമോഹ പ്രത്യയ ഇതി സർവേ സർവരൂപാഭവതി ഇതാണ് സാങ്കേസിദ്ധാന്തം സർവേ സർവരൂപ ആന്തരികമായാലും ശരി ബാഹ്യമായാലും ശരി പ്രപഞ്ചമായാലും ശരി ഈ സംസാരമായാലും ശരി സർവേ സർവം എന്താണ് സർവരൂപം സർവരൂപം എന്ന് വെച്ചാൽ ത്രിഗുണാത്മകമാണോ അല്ലെങ്കിൽ സുഖദുഃഖ മോഹനം ഗുണാത്മകം മാത്രമല്ല പറയുന്നത് നമ്മൾ സാധാരണ ധരിക്കുന്നത് എന്താണ് സുഖദുഃഖ മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് സാങ്കന്മാർ പറയുന്നത് ഉള്ളിൽ മാത്രമല്ല പുറമേ ഇരിക്കുന്ന ഈ മൊബൈലും എന്താണ് സുഖദുഃഖ മുഹാത്മ എന്താണ് ഗുണകാര്യമാണ് അപ്പൊ ഞാൻ ഇതിൽ എനിക്കെന്തെങ്കിലും മോഹം ഇബ്രാഹിം മൊബൈലിൽ ഉണ്ടായാൽ അതിനർത്ഥം മോഹം എന്ന് പറയുന്നത് എവിടെയുണ്ട് ഈ സാധനത്തിനുണ്ട് എന്തുകൊണ്ട് അത് തമസിന്റെ കാര്യമാണ് അപ്പോൾ അത് അവിടെ ഉണ്ടായാലേ പറ്റും അത് നിമിത്തമായി എന്റെ ഉള്ളിൽ അത് പ്രകടമായി അപ്പൊ സുഖദുഃഖ മോഹം എന്ന് പറയുന്നത് കേവലം അന്ധകരണത്തിൽ മാത്രം ഇരിക്കുന്നതല്ല ത്രിഗുണം എവിടെയുണ്ടോ അവിടെയെല്ലാം പക്ഷെ അത് പ്രകടമാകുന്നുണ്ട് നമ്മുടെ അന്ധകരണത്തിൽ അതാണ് അവരുടെ സിദ്ധാന്തം അതാണ് ഏവം ഇതിലെ ഗുണ ഇതരേതര ആശ്രയേണ പരസ്പരം ആശ്രയിച്ചിട്ട് ഉപാർജിതമായ സമ്പാദിതമായ ഉണ്ടാകുന്നതായ സുഖദുഃഖമോഹ പ്രത്യാഹ സുഖ ദുഃഖമോഹ പ്രത്യയങ്ങളോടുകൂടിയാണ് ഇനി സർവേ സർവരൂപാഭവതി അതുകൊണ്ട് സർവം എന്താണ് സർവരൂപത്തിലിരിക്കുന്നത് അതായത് ഒന്ന് മാത്രമായിട്ട് ഒന്നും നിൽക്കത്തില്ല സുഖം മാത്രമായി ദുഃഖം മാത്രമായി മോഹം മാത്രമായി അങ്ങനെ ഇരിക്കത്തില്ല അല്ലെങ്കിൽ സത്വം മാത്രമായി രജസ് മാത്രമായി എന്നാണ് എന്താണ് വാർത്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ജഗത് മോഹാത്മകം വിധി അവ്യക്തം വ്യക്തസജ്ഞകം ശരിക്കും അവ്യക്തം വ്യക്തം ആയി ആയിത്തീരുന്നതാണ് ജഗത് പ്രപഞ്ചം ഈ പ്രപഞ്ചം തന്നെ മോഹാത്മകമായിരിക്കുന്നു എന്തുകൊണ്ട് തമസിന്റെ കാര്യമായി മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നു ഇത് സാങ്കേമാണ് അവർക്ക് ഇതെല്ലാം സംഖ്യ സിദ്ധാന്തമാണ് ഗുണപ്രധാന ഭാവ കൃതസ്തു യേശാം വിശേഷം ഇതില് പിന്നെ പ്രത്യേകത വരുന്ന എന്താണ് ഗുണപ്രധാന ഭാവം എന്ന് വെച്ചാൽ ദുർബലം പ്രബലം എന്നുള്ള വ്യത്യാസം പ്രബലമായ ഗുണവും ദുർബലങ്ങളായ ഗുണവും സത്വം പ്രബലമായിരിക്കുമ്പോൾ മറ്റു രണ്ടും ദുർബലമാകും രജസ് പ്രബലമാകുമ്പോൾ മറ്റു രണ്ടും ദുർബലമാകും തപസ് തമസ് പ്രബലമാകുമ്പോൾ മറ്റു രണ്ടും ദുർബലമാകും അതാണ് ഗുണപ്രധാന ഭാവം ഗുണമെന്ന് വെച്ചാൽ അപ്രധാനം ദുർബലം പ്രധാനമെന്ന് വെച്ചാൽ പ്രബലം ഈ ഗുണപ്രധാന ഭാവം എന്ന് പറയുന്ന ഇവയുടെ പരസ്പര സംബന്ധം പ്രബല ദുർബല സംബന്ധം കൊണ്ടാണ് അതുകൊണ്ടുണ്ടാകുന്നത് ഏഷാം വിശേഷം വരുന്ന വിശേഷതകൾ എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും മോഹമല്ല തസ്മാ ദുഃഖമേവ സർവം വിവേകിനി അതുകൊണ്ടെന്താണ് വിവേകികൾ ഇതുവരെ പറഞ്ഞു എന്നാണ് എവിടെ സുഖമുണ്ടോ അവിടെയും ദുഃഖം ഉള്ളതുകൊണ്ട് ദുഃഖമേവ സർവം വിവേകി വിവേകൻ വരുന്ന യോഗി ഉദ്ദേശിച്ചിട്ടാണ് യോഗിക്കെല്ലാം എന്താണ് ദുഃഖമാണ് യോഗി ഇതിനെ പൂർണമായും നശിപ്പിക്കാതെ ഇതിനെ നിർമോചനം കാണുന്നില്ല കാണാത്ത ഉം ഉം കർമ്മം സുഖമെന്ന് പറയാൻ കഴിയത്തില്ല കാരണം എന്താണ് അതിന് ആണ് മൊത്തത്തിൽ ഒറ്റ വാക്കി പറയുന്നത് സംസാരം എന്ന് പറയുന്നത് പഴയ ആ സങ്കല്പത്തിൽ സംസാരം എന്ന് പറയുന്നത് ജനനം ജീവിതം മരണം അപ്പോ ഇതിന്റെ മനുഷ്യനെ ഏറ്റവും ഭയപ്പെട്ടിരുന്ന എന്തിനാണ് മരണം അതിനാർക്കും സുഖം എന്ന് പറയാൻ പറ്റും എല്ലാവരും ഭയപ്പെടുന്നതാണ് ഇന്നും മനുഷ്യൻ ഭയപ്പെടുന്ന ഒന്നാണ് മരണം ആരും ആഗ്രഹിക്കുന്നു അപ്പൊ അത് ദുഃഖമാണ് പിന്നെ ജനനം ജനനത്തെ കുറിച്ച് പഴയകാലത്ത് പറഞ്ഞിരിക്കുന്ന ഗർഭവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കാന്താരി മുളക് കഴിച്ചാൽ ഉള്ളിലിരിക്കുന്ന കുഞ്ഞ് നീറുമെന്നൊക്കെയാണ് പഴയ സങ്കല്പം നീറ്റലുണ്ടാവും അങ്ങനെയൊക്കെ ഗർഭവാസം മലത്തിനും മൂത്രത്തിനുമാണ് കിടക്കുന്നത് അത് ദുഃഖം പിന്നെ ജീവിതം എന്ന് പറയുന്നത് എന്താണ് നേരത്തെ ഞാൻ വിശദീകരിച്ചു എന്താണ് അന്ന് ജീവിതത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അവന്റെ വെല്ലുവിളി എന്ന് പറയുന്നത് പ്രകൃതിയാണ് ഇന്ന് നമ്മളിവിടെ എന്താണ് സ്വസ്ഥമായിട്ടിരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു നല്ല അന്തരീക്ഷം നല്ല ഭക്ഷണം ഇതെഴുതിയ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു മനസ്സിലായി അപ്പൊ നമുക്കത് മനസ്സിലാകത്തില്ല അന്ന് പ്രശ്നങ്ങളേ ഉള്ളൂ പ്രകൃതിയുടെ മേലിൽ മനുഷ്യന് നിയന്ത്രണം വന്നു തുടങ്ങിയതിനു ശേഷമാണ് മനുഷ്യൻ സുഖം അറിയാൻ തുടങ്ങിയത് അല്ല പ്രകൃതിക്കനുസരിച്ച് ജീവിച്ചപ്പോഴല്ല അവന് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അല്ല ഞാൻ പറയുന്നത് അതുവരെ മനുഷ്യൻ എന്തായിരുന്നു ഒന്നുകിൽ അവൻ അവന്റെ ഇരയുടെ പിറകെ ഓടിയടക്കും അല്ലെങ്കിൽ അവന്റെ പിറകിൽ ഒരു ഇരപിടിയൻ കാണും അങ്ങനെ ചെയ്യാണ് മനുഷ്യൻ ജീവിച്ചത് അപ്പൊ അതിലെവിടെ അസുഖം ഇത് നിങ്ങൾ ഈ സനാതനവാദി എന്ന് പറയും പണ്ടൊക്കെ ഭയങ്കര നിയമമായിരുന്നു അതെന്താണ് ചരിത്രത്തെക്കുറിച്ചും മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ചും ഒന്നും ഒരു ബോധമില്ലാത്ത കിഴങ്ങൻ സ്വാമിമാരാണ് അതൊക്കെ പറയുന്നത് ഒരർത്ഥവും ഇല്ലാതെ മനുഷ്യനെന്താണ് ഒരുപാട് ദുരിതങ്ങളെ അതിജീവിച്ചിട്ടാണ് ഇത്രയും സുഖത്തിലെങ്കിലും എത്തിയത് ഒരുപാട് മാറ്റം വന്നിട്ട് എന്താണ് എന്റെ ബാല്യകാലം തന്നെ എനിക്കറിയാം മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് എന്താ മനുഷ്യൻ നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഒരു നൂറ് വർഷത്തിനും കൂടെ സാമാന്യ ജനങ്ങളും നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും ബഹുഭൂരിപക്ഷ ജനങ്ങളും ദാരിദ്ര്യത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു നൂറ് വർഷം മുമ്പ് നൂറ് വർഷത്തിനകം ഇതാണ് സ്ഥിതി എങ്കിലായിരുന്നപ്പോൾ എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ പിന്നെ കുറച്ചു പേര് മറ്റുള്ളവരെ ചൂഷണം ചെയ്തും കൊള്ളയടിച്ചപ്പോൾ കുറച്ചു പേര് സൂക്ഷ്മമായി ഭക്ഷണം കഴിച്ചിരിക്കാം അതും സ്ഥിരതയൊന്നുമില്ല അതാരും വേറൊരുത്തം അവനേക്കാൾ വിലവണമെന്ന് അത് പിടിച്ചു പറിച്ചുകൊണ്ട് പോയാൽ പിന്നെ അവന്റെ സുഭിക്ഷതയും ചെയ്യും അക്കാലത്തിന്റെ ഏറ്റവും വലിയ വിഷയം വരുന്ന സാമൂഹ്യ സുരക്ഷ അങ്ങനെ ഒരു കാര്യം എന്നുണ്ടായിരുന്നില്ല മനുഷ്യൻ പരസ്പരം പോരടിക്കുകയും പിടിച്ചു പറിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോ ആർക്കും യാതൊരു സെക്യൂരിറ്റിയും ജീവിതത്തിലില്ല ഇന്നത്തെ പോലെ അല്ല സാമാന്യമായിട്ടൊന്നും അതുകൊണ്ട് അതൊന്ന് പൂർണ്ണമെന്നല്ല പറയും അപ്പൊ പിന്നെ മനുഷ്യൻ സർവം ദുഃഖമെന്നല്ല എന്ന് പറയും സുഖമെന്നങ്ങനെ പറയും അപ്പൊ അങ്ങനെ മനുഷ്യൻ കഷ്ടപ്പെട്ടിരുന്ന കാലത്താണ് അവനിങ്ങനെ ഭാവനയെ കണ്ടു ഒരു സത്യയുഗം എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് മനുഷ്യരെല്ലാം സുഖമായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് അവന്റെ ദുഃഖത്തിന്റെ തീവ്രതയിൽ അവൻ കാണുന്ന ഭാവനകൾക്കപ്പുറം അതിനകത്ത് യാതൊരു യാഥാർത്ഥ്യമുണ്ട് മനുഷ്യൻ സുഖിക്കുന്നത് ആധുനികമായ കാലത്താണ് എല്ലാ തരത്തിലുള്ള സുരക്ഷയും ഇത്രയും കിട്ടുന്നത് മനുഷ്യൻ പരിണമിച്ച ആധുനിക ലോകത്ത് പണ്ട് ഇതൊന്നും തന്നെ ഇല്ലായിരുന്നു ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ താൽക്കാലികമായിട്ട് മാത്രം കാരണം അവർ അക്രമികളും പിടിച്ചു പറിക്കാറും കൊള്ളക്കാറും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് മനുഷ്യൻ പറയുന്നത് എന്താണ് ദുഃഖമേവ സർവം വേദനത ഇതിനെക്കുറിച്ച് തന്നെ ആധുനികമായ ഒരുപാട് പഠനങ്ങൾ ഇന്നിപ്പോൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യന്റെ നിങ്ങളുടെ ഈ പുരാണങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പൊട്ടത്തരങ്ങളല്ല ഇന്നത്തെ മനുഷ്യൻ ഒരുപാട് പഠനം നടത്തിയിട്ട് പഴയ കാലവും ഇന്നത്തെ കാലവും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യന്റെ സമയത്തിന്റെ ഉപയോഗം എങ്ങനെയാണ് മനുഷ്യന്റെ ലാഭങ്ങൾ ഉണ്ടാക്കിയത് നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ജീവിതത്തിൽ ഇത്രയും സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കിയത് അത് ചരിത്രപരമായി പഠിക്കുന്ന അതിനെ കുറിച്ച് വേണമെങ്കിൽ ഒരു ദിവസം ഞാൻ പ്രത്യേകിച്ച് പറയാം ഇപ്പൊ അങ്ങോട്ട് തുടങ്ങി അല്ലാതെ പണ്ട് സുഖമായിരുന്നു കേമമായിരുന്നു ഇന്നാണ് എന്ന് പറയുന്നത് പരമാബദ്ധമാണ് പണ്ട് നരകമായിരുന്നു മനുഷ്യജീവിതം ആ നരകത്തിൽ നിന്ന് ക്രമേണ മനുഷ്യൻ മോഹിച്ചു വരുന്നതേ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സുരക്ഷിതമായി ഇതൊക്കെ സംസാരിക്കുന്നത് ഇനി പറയുന്നു ദുഃഖമേവ സർവം വിവേകി തദസ്യ മഹതോ ദുഃഖ സമുദായ മഹത്തായ ദുഃഖസമുദായം മനുഷ്യനാണ് അനുഭവം ചോദിക്കുന്നു മഹത്തായ ദുഃഖസമുദായം എന്ന് പറയും പിന്നെ എവിടെയാ സുഖം നിങ്ങൾ ഏത് സത്യലോകത്തെക്കുറിച്ചാണ് പറയുന്നത് പ്രഭവ ബീജം അവിദ്യ അതിന് കാരണം എന്താണ് മനുഷ്യന്റെ അവിദ്യയാണ് ആധ്യാത്മികമായ ചിന്ത ഭൗതികമായ പ്രശ്നങ്ങൾക്ക് എപ്പോഴും വലിയൊരളവ് വരെ മനുഷ്യന് ഭൗതികമായി തന്നെ പരിഹാരങ്ങൾ കണ്ടെത്തിയേ തീരും അത് മനുഷ്യന്റെ ഒരു ദൗത്യമാണെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് മനുഷ്യൻ എന്ത് ചെയ്തത് പ്രകൃതിയെ അവനവന്റെ പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇനി ആധ്യാത്മിക പരിഹാരവും ഉണ്ട് അത് ഭാഗികമാണ് അതുകൊണ്ടെല്ലാം എല്ലാം പരിഹരിക്കാൻ പറ്റത്തില്ല ആധ്യാത്മികം പരിഹാരം വലിയ ഒരളവ് വരെയുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റില്ല അപ്പോ മനുഷ്യന്റെ അറിവ് മനുഷ്യന്റെ ചുറ്റുപാടുകൾ ഇതെല്ലാം മാറി വരുന്നതനുസരിച്ച് പരിഹാര മാർഗങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും ആത്മീയമായി പരിഹരിക്കാൻ പറ്റും വ്യക്തിനിഷ്ഠമായ ഓരോ പ്രശ്നങ്ങൾ മനുഷ്യന് ആത്മീയമായ പ്രശ്നങ്ങൾക്ക് ആത്മീയമായി തന്നെ പരിഹാരം കണ്ടെത്തും അത് തന്നെ മാറിക്കൊണ്ടേയിരിക്കും എന്നുവെച്ചാൽ ആന്തരികമായ നമ്മുടെ സംഘർഷങ്ങൾ ആന്തരികമായി മനുഷ്യൻ അനുഭവിക്കുന്ന തകർച്ചകൾ ഇതിനെല്ലാം മനുഷ്യനെന്താണ് അവന് ആത്മീയമായ പരിഹാരങ്ങളുണ്ട് ആധുനികാലത്തും അങ്ങനെയാണ് ഈ ആത്മീയമായ പരിഹാരങ്ങളുടെ വഴിക്കാണ് ഇന്നത്തെ കാലത്ത് മനഃശാസ്ത്രം മറ്റും പ്രവർത്തിക്കുന്നത് അത് തന്നെ ആധുനിക കാലത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ തന്നെ മേഖലയിൽ ഉദാഹരണം പറഞ്ഞാൽ മനഃശാസ്ത്രത്തിൽ പഴയ കാലത്ത് മനുഷ്യന്റെ സ്ട്രെസ് ഡിപ്രഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ചികിത്സയെക്കുറിച്ചാണ് മനഃശാസ്ത്രന്മാർ കൂടുതൽ ചികിത്സിച്ചു ഇതൊക്കെ എങ്ങനെ ചികിത്സിച്ചു ഇന്നത് പോയിട്ട് ഇന്ന് മനഃശാസ്ത്രം കൂടുതലും ചിന്തിക്കുന്ന എന്തിനെ കുറിച്ചാണ് പോസിറ്റീവ് സൈക്കോളജി അതിനെക്കുറിച്ച് നിങ്ങളെ തന്നെ വായിച്ച് മനസ്സിലാക്കുക പോസിറ്റീവ് സൈക്കോളജി എന്താണെന്ന് അപ്പൊ അവര് പോസിറ്റീവ് സൈക്കോളജി പോസിറ്റീവ് ഇമോഷനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അത് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചികിത്സയല്ല അല്ലാതെ തന്നെ എന്താണ് മനസ്സിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിൽ സന്തോഷം നിലനിർത്തുക ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കുക ഇൻസ്പിറേഷൻ ഉണ്ടായിരിക്കുക മോട്ടിവേഷൻ ഉണ്ടായിരിക്കുക ഇതെല്ലാം മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് മനുഷ്യന്റെ മാനസികമായ പരിസരങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന രീതിയിലേക്ക് മനഃശാസ്ത്രം പോലും മാറിക്കൊണ്ടിരിക്കുകയാണ് ചികിത്സയിലല്ല അപ്പോ ഇതാണ് ആധുനികമായ ഉപായങ്ങൾ എന്ന് പറയുന്നത് അവരും ദുഃഖം നിവൃത്തിക്ക് വേണ്ടി തന്നെയാണ് പരിശ്രമിക്കുന്നത് പക്ഷെ എന്റെ രീതിയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇവിടെ പറയുന്നത് എന്താണ് എല്ലാ ദുഃഖത്തിനും കാരണമായിരിക്കുന്ന അവിദ്യ ശരിയാണ് അവിദ്യ അറിവില്ലായ്മയായിട്ടത് ശരിയാണ് ഇന്നും മനുഷ്യൻ അവനവന്റെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതിരിക്കുന്ന അവനവന്റെ തന്നെ അറിവില്ലായ്മ തന്നെയാണ് ആ ഭാഗത്തിൽ ശരിയാണ് അവനവിടെ അറിവുണ്ടാവും പക്ഷെ അറിവില്ലായ്മയെ സംബന്ധിച്ച് പഴയകാലത്തുള്ള നിർവചനം അല്ല ഇന്നത്തെ നിർവചനം അതിൽ വ്യത്യാസമാണ് പഴയകാലത്ത് ആൾക്കാർ അറിവില്ലായ്മയെ നിർവഹിച്ചതുപോലെ അല്ല എന്ന് അതിന് മനസ്സിലാക്കും തസ്യാസ്ത സമ്യക് ദർശനം അഭാവഹേതു തസ്യ ആ വിദ്യയുടെ അഭാവം അതിന് ഹേതുവായിരിക്കുന്ന എന്താണ് സമ്യക് ദർശനം അത് അന്ന് പറഞ്ഞ എന്താണ് സമ്യക് ദർശനം എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രകൃതി പുരുഷ വിവേകം അത് തന്നെ സമ്പ്രജ്ഞാത സമാധിയിലുണ്ടാകണം ഈ പ്രകൃതി പുരുഷ വിവേകം സമ്പ്രജ്ഞാന സമാധി ഉണ്ടാകാമെന്നതിന് അത് എത്ര പേർക്ക് സാധിക്കും ഒരിക്കലും സമൂഹത്തിന്റെ ഒരു പരിഹാര മാർഗമായി ഇതൊന്നും നിർദ്ദേശിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ആധുനിക കാലത്ത് ഇതൊക്കെ അപ്രസക്തമായി പോകുന്നത് അത് ആർക്കെങ്കിലും സാധിക്കുമായിരിക്കും പക്ഷെ അത് വളരെ ദുർലഭമായാലും സാധിക്കത്തുള്ളൂ അതൊക്കെ നേടിയെടുക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ പോലും ഇന്ന് നിലവിലില്ല പക്ഷേ മനുഷ്യന് ഇന്നും ആഗ്രഹിക്കുന്ന എന്താണ് ഈ പറയുന്ന സംതൃപ്തി സന്തോഷം സുഖം അടുത്ത് പറയും ശാന്തി വായസ്വ പറയും സുഖം ഇതൊക്കെ ഇന്നും മനുഷ്യന് വേണം പക്ഷെ ഈ പറയുന്ന സമ്പ്രജ്ഞാത സമാധിയിലൂടെ അതൊക്കെ നേടാൻ പറ്റും പറ്റത്തില്ല അവിടെയാണെങ്കിൽ മനുഷ്യൻ പോസിറ്റീവ് സൈക്കോളജി പോലെയുള്ള ആധുനികമായ പരിഹാരങ്ങളെ കുറിച്ച് അതാണ് പറയുന്നത് ഇതൊന്നും സനാതനമല്ലാതെ ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊക്കെ പുരാതനമാണെന്ന് മനസ്സിലാക്കും അതിൽ കുറെ അംശങ്ങളിന്നും പ്രായോഗികമാണ് മുഴുവനല്ല ഇവിടെ പറയുന്നത് എന്താണ് സമ്യക് ദർശനം അഭാവഹേതു ശരിയായ വിവേകം സമ്യക് ദർശനം അതാണ് എന്താണ് ഈ അറിവില്ലായ്മയ്ക്ക് പരിഹാരം അതെന്തും അങ്ങനെ തന്നെയാണ് മനുഷ്യന്റെ ഉള്ളിൽ ശരിയായ വിവേകം വിവേകം വന്നാൽ അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും അന്നും ഇന്നും ഭാവിയിലും അങ്ങനെ തന്നെ തന്നെയായിരിക്കും പക്ഷെ ഇതിന്റെ നിർവചനങ്ങൾക്ക് വ്യത്യാസം